سامنا ഇത് രണ്ട് ഭാഗമായിട്ടാണ് ആദ്യത്തെ ഭാഗത്ത് വരുന്നത് അഞ്ച് പ്രകടനം ഉപശമ പ്രകടനം വരെ ആറാം അതാണ് സാധാരണ നമ്മൾ മലയാളത്തിലെല്ലാം നമ്മൾ കൈയോടുകൂടി ആ കാലം മുതൽ ഇതിന്റെ പരിഭാഷ വന്നു മുഗൾ ചക്രവർത്തിമാരുടെ ഭരണകാലത്ത് തന്നെ മുഗൾ ചക്രവർത്തിമാരുടെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാർ ഇത് പരിഭാഷപ്പെടും അപ്പോ അത് വളരെ ഇതൊക്കെ ഒരു ആയിരത്തി അറുന്നൂറുകളിലാണ് നാനൂറ് വർഷം മുമ്പ് തന്നെ പ്രസിദ്ധമായ പിന്നെ ഇതിന്റെ പേര് ഗവേഷണം അതിന് നമ്മുടെ തമിഴ്നാട്ടിൽ ജീവിച്ചത് ഈ അടുത്ത കാലത്ത് അതിന് ഗതി തിരിച്ചു എന്നുവെച്ചാൽ ആ ജീവിതത്തിനൊരു ജനകീയത വരുത്തിയത് അദ്ദേഹം എന്നൊരു നിലപാടാണ് അപ്പൊ ആ ഒരു യാഥാസ്ഥിക നിലപാടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഭാഷ്യകാരൻ തന്റെ താർക്കിക ശൈലിയിൽ യോഗത്തെ കഴിയുന്നത്ര നിഷേധിക്കുന്നു ഏതേത് യോഗ പ്രസിദ്ധ ബ്രഹ്മസൂത്രത്തിലായാലും ശരി ഉപനിഷത് ഭാഷകളിലായാലും ശരി യോഗത്തെ അത് നിശിതമായി യോഗത്തെ നിലം തൊടിക്കാതെ അവസരം കിട്ടുന്നിടത്തെല്ലാം നിഷേധിക്കുമ്പോൾ വാസിഷത്തെ എന്ത് ചെയ്യുന്നു യോഗത്തോട് ചേർന്ന് മുന്നെയുള്ള വാസിഷ്ടത്തിന്റെ രീതി ഖണ്ഡനം വലിയ ശരീരനെ പിടിക്കുക ഈ പ്രാചീനമായ ബൗദ്ധ ആശയങ്ങളോട് ഇതിനകത്ത് ഒരുപാട് കിടപ്പാണ് ആശയങ്ങൾ ഇതിനകത്ത് വരും അധികം പ്രാധാന്യം കൊടുക്കാത്ത എന്നാൽ പരാമർശിക്കുന്നു ശരീരമാണ് ഇതിലൂടെ തന്നെ ഒരു പഞ്ചദശിയിലും പറ്റുന്നതാണ് പഞ്ചദശി പൂർണ്ണമായും കാശ്മീരി ശരീരത്തിന്റെ രീതിയിൽ ഹിന്ദിയിലുള്ള വ്യാഖ്യാനം ഞാൻ കണ്ടിട്ടുണ്ട് ഓർക്കുന്നില്ല വർഷങ്ങൾക്ക് മുമ്പ് കാശിയിൽ വെച്ചിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ രാമകൃഷ്ണ ടീകയിലും മറ്റും അത് വ്യക്തമായി പറയുന്നു സംസ്കൃത അത് ശക്തിവാദം പോലെയുള്ള കാര്യം അവിടെ നിന്നാണ് ഇതൊക്കെ ഏകദേശം അടുത്തടുത്ത കാലങ്ങളിലാണ് കശ്മീരി ഇത് പിന്നെ ഭാഷ്യം ഭാഷ്യത്തിന്റെ ആശയങ്ങളുണ്ട് പക്ഷെ അത് യോഗവുമായിട്ട് വളരെ ചേർത്തിരിക്കും വ്യക്തമായിട്ട് പറയുന്ന സപ്തഭൂമികളെ ചർച്ച ചെയ്യുന്നതിനാണ് യോഗസമാധി ഗ്രന്ഥങ്ങളിലെല്ലാം ചർച്ച ചെയ്യുന്നത് അത് വാസിഷ്ടം വഴി അല്ലാതെ വരാനൊരു വഴിയാണ് ഇത് സാങ്കേതിക സ്വതന്ത്രമാണ് പൂർണ്ണമായും ഇതാണ് ഇവിടെ ജ്ഞാനനിഷ്ഠയും സന്യാസമായിട്ട് ഒരു ബന്ധമുണ്ട് നമുക്ക് സന്യസിക്കോ സന്യസിക്കാതിരിക്കുകയോ എല്ലാം അവിടെ ചെയ്യും അതൊക്കെ അവരുടെ ഇത് ഇവിടെ അനേകവാദമാണ് ഗീതയിലൊക്കെ പറയുന്ന പോലെ അസംഗനായി ഉദ്ഭവിച്ച വിചാരണ തുടങ്ങിയ ഭൂമികളിലൂടെ സഞ്ചരിക്കുക തുജീവ 嗯。 ഭാഷ്യത്തിൽ ഇവിടെ എന്ന് പറയുന്നത് മാറി ഇവിടെ പഴയ രാമായണം പോലെ തന്നെ വിശ്വാമിത്രൻ ദശരഥന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നു രാമനെ ലക്ഷ്മണനെ കൊണ്ടുപോകാൻ അവിടെ ചെന്ന് രാമനെ വിളിക്കുന്ന രാമൻ ഇറങ്ങി വന്നിട്ട് അവിടെ നിന്നൊരു പ്രസംഗമാണ് ആ പ്രസംഗം ഇതിന്റെ വൈരാഗ്യ മുഴുവൻ നൂറുകൾ പ്രപഞ്ചത്തിലെ നമുക്ക് അതിശയത്വം ഇത്രയും പ്രപഞ്ചത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് ആ ഓരോ പ്രപഞ്ച ദൃഷ്ടാന്തങ്ങളിൽ നിന്നും വിരക്തിക്ക് ഉദാഹരണങ്ങൾ വിരക്തിയെ സംബന്ധിച്ചു അങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പോകുന്നത് സന്യാസം കൊണ്ട് അവിടെ കർമ്മമില്ല ഇതാണ് രാമം വിവേകവും ഇതാണ് ഭാഷകാരന്റെ പക്ഷം ഇതാണ് ഇതിന്റെ പൂർവപക്ഷം ഇതിനെ വെച്ചുകൊണ്ട് അടുത്തെന്താ സമർത്ഥിക്കുന്നത് ഗൂഢാലയുടെയും മറ്റും ഉപദേശങ്ങളത് വളരെ വ്യക്തമാണ് ഈ സന്യാസം എന്ന് പറയുന്ന പറയുന്നതിൽ വരുന്ന വ്യത്യാസം ഭാഷകാരൻ പറയുന്നത് ഒന്ന് തത്വജ്ഞാനം മറ്റൊന്ന് ബാഹ്യമായ സന്യാസം സന്യാസം ബാഹ്യമായിരിക്കും നമ്മളൊക്കെ ചെയ്യുന്ന പോലെ പെയിന്റൊക്കെ അടിച്ച് നടക്കും ഇതാണ് ഭാഷകാരൻ്റെ ഭൗതികമായി അത് തന്റെ നിലപാട് ശരിയാണെന്ന് വലിയ ആൾക്കാരായിരിക്കില്ല ചോദിക്കുന്നത് അവരുടെ മറുപടി എന്താണ് ഞങ്ങളൊക്കെ പണിയെടുക്കുന്നുണ്ട് നിങ്ങളെ തനിക്കെന്താ പിന്നെ നമുക്കെന്തെങ്കിലും ചോദിക്കാം ഇതാണ് കൺഫ്യൂഷൻ എന്നുവെച്ചാൽ അത് ശരിക്കും അത് അപ്രായോഗികമായി ആ പറയുന്ന ആശയവും പ്രായോഗികവും തമ്മിൽ യോജിക്കില്ല വിലമ ഈ ആന്തരികമായ വൈരുദ്ധ്യം വൈരുദ്ധ്യം എന്ന് പറയുന്നത് ബോധമുള്ളവരാണെങ്കിൽ അത് അവർ സമർത്ഥമായി ഓടിച്ചത് ഇനി നമ്മളെന്തെങ്കിലും അവരെ സംബന്ധിച്ച് ഏറ്റവും സന്യാസം ജീവിതത്തിൽ നടക്കുന്നോളൂ അത് കർമ്മം ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ളതിൽ യാതൊരു പ്രസക്തിയില്ല ഇത് ചെയ്യാതിരുന്നാലും പ്രശ്നമുണ്ട് ചെയ്താലും പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ ചെയ്യാനുള്ള പെർമിഷനും ചെയ്യാതിരിക്കാനുള്ള പെർമിഷൻ രണ്ടും അവിടെ ഒരു കടുപ്പിടുത്തമില്ല altrove എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട് അതും മാറ്റിത്തരുന്നു ആവശ്യം വേണമെങ്കിൽ ആകാം ഒരാൾക്കതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ജീവിക്കുക ആരും കുഴപ്പമൊന്നുമില്ല അതിന് നിരാകരിക്കുന്നത് പക്ഷെ താത്വികമായ നിലപാടുണ്ടെന്നുള്ളത് ഇതിന്റെ അസമന്യത ഞാൻ പറഞ്ഞല്ലോ വിവേചിതാമണി കൃഷ്ണമൂർത്തി സ്തോത്രം പോലെയുള്ളതിലല്ല അതിന്റെ വ്യാഖ്യാനങ്ങൾ മാനസികദാസം എല്ലാവരും കാണുന്ന ആ ഒരു കാഴ്ചപ്പാട് അത് ശരിക്കും ഭാഷയ്ക്ക് മാത്രം വന്ന ഭാഷയുടെ അടിസ്ഥാനമാണ് ഇതിന്റെ അടിസ്ഥാനം പക്ഷെ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് വരുമ്പോൾ വേറെ ഇങ്ങനെ ഒരു വേറെ ഗ്രന്ഥമില്ല ഒരുന്നൂറിലോ ആയിരത്തി ഇരുന്നൂറിലോ ഒക്കെ രചിച്ച ഈ ഗ്രന്ഥമല്ല അങ്ങനെ വേറെ ഗ്രന്ഥമില്ല അപ്പൊ ചെറിയ ചോദിക്കും അങ്ങനെ ഇതിന്റെ വിവേകങ്ങളാണ് പഠിച്ചാൽ പോരെ എന്ന് ചോദിക്കും ശങ്കരാചാര്യ വിരചിതോ എന്ന് പറഞ്ഞ് പറയേണ്ട കാര്യം ശങ്കരാചാര്യര് പറയാത്ത കാര്യങ്ങൾ പഠിക്കുകയും പിന്നെ അത് ശങ്കരാചാര്യ വിരചിതോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യേണ്ട ഗതികേട് ഇതിനകത്ത് അത് അവിടെ ആ ഗ്രന്ഥങ്ങളെല്ലാം മാതൃകയായിരിക്കുന്നത് വാസിഷ്ടം ആയിരത്തി മുന്നൂറുകളിൽ ജീവിച്ചിരുന്നതാണ് വിദ്യാരണ്യസ്വം വിജയനഗര സമ്പാദിച്ചിട്ടുള്ളതാണ് വിദ്യാരണ്യസ്വാമിയാണ് ഇതിന്റെ ഗതി തിരിച്ചുകൊണ്ടുള്ളതാണ് വിദ്യാരണ്യസ്വാമി എന്ത് ചെയ്യും പൂർണ്ണമായും ഈ ഗ്രന്ഥത്തെ നമുക്ക് വിവേകത്തിലായാലും ശരി പഞ്ചദശയിലായാലും ശരി എല്ലായിടത്തും നിർലോഭമായി ഈ ആശയങ്ങൾ എന്നാൽ അടിസ്ഥാനമായി ഭാഷ്യത്തെ സ്വീകരിക്കുകയും ചെയ്യും നമുക്കറിയാമല്ലോ ഇന്നും നമ്മൾ ആ വിദ്യാലയസ്വാമിയുടെ വളരെ ശക്തമായ സ്വാധീനത്തിലാണ് നമ്മൾ അദ്വൈതമെല്ലാം പഠിക്കുന്നത് അത് മാത്രം ആയിരത്തി അഞ്ഞൂറുകളിലൊക്കെ ജീവിച്ചിരുന്ന ആരാണ് സരസ്വതി കുറച്ചുകൂടി സ്പഷ്ടമായിട്ട് വ്യാഖ്യാനിക്കുമ്പോൾ പോലും സപ്തഭൂമികളായിട്ട് അതേപടി സ്വീകരിക്കും അദ്വൈത വ്യാഖ്യാനമാണ് ശാങ്കര നിന്ന് ഒരിടത്തും തന്നെ കാണാൻ പറ്റില്ല സപ്തഭൂമികയോ യോഗസമാധിയോ അത് തന്നെ മനസ്സിലായി ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു കുറേ നിങ്ങളുടെ തലയിൽ ഇതൊക്കെ സുഷുപ്തിയെക്കുറിച്ച് പറയുന്ന വിവരണം എല്ലാം വാസിഷ്ടത്തിലെ സുഹൃത്തിയിൽ പല പല പറയും ജാഗ്രത സുഷുപ്തി സ്വപ്ന സുഹൃത്തി സുഷുപ്തി സുഷുപ്തി എന്നൊക്കെ പറഞ്ഞു ഇവിടെ വേറെ ഭാഷയിൽ പറയും അപ്പോ മസൂർ സരസ്വതി അദ്വൈതിയാണ് പ്രഗത്ഭനായ അദ്വൈതിയാണ് തിരിച്ചെത്തുന്ന പിന്നെ തീരെ മണ്ടന്മാർ ഇത് പറ്റത്തില്ല ശരിയാണോ ഗ്രന്ഥത്തെ തലയ്ക്കൊഴിഞ്ഞ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റ് പോകരുത് ഇത് ഗ്രന്ഥകാരൻ എന്ന് പറയുന്നതാണ് മുമ്പോട്ട് മുമ്പോട്ട് പോവുക അപ്പൊ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുക എന്നുവെച്ചാൽ ഈ എന്താണ് ആ ക്വാളിഫിക്കേഷനിൽ അത്ര വലിയ നിർബന്ധമില്ല ഇത്ര ഈ അയാളെ ഇതിലേക്ക് പ്രവേശിക്കാവുന്നു ശരിയാണ് പറയുന്ന കാര്യങ്ങൾ ജന്മാവിന്യസിയത്ത അവിടെ നാം പക്ഷേ ഒരിടത്തും അത് ബ്രഹ്മസൂത്രമാണെന്ന് പറയത്തില്ല ഉപനിഷത്താണെന്ന് പറയത്തില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു വ്യത്യാസമില്ല പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത ആദ്യം മനസ്സിലാക്കിയിരിക്കണം ഭാഷകാരൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് ഇതിശ്രുതേ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തിനിഷ്ഠമായ അനുഭവം ഒരുവനെ സംബന്ധിച്ച് പ്രമാണമായിരിക്കുന്നത് അവന്റെ അനുഭവം അനുഭവം ആധ്യാത്മികത എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായ അനുഭവമാണല്ലോ ആ വ്യക്തിയുടെ നിഷ്ഠമായ അനുഭവത്തെ പ്രമാണമാക്കി മുന്നോട്ട് പോകുക എന്നാ പറയും പ്രമാണ ചർച്ചയിലേക്ക് പോകേണ്ട കാര്യമില്ല ഇതാണ് ഭാഷ്യത്തിൽ നിന്നുള്ള ഒരു വ്യത്യാസം അത്തരം വർണ്ണങ്ങൾ ഒഴിവാക്കിയതാണ് ഗമ്യോപാസഷ്ടം എന്ന് പറയുന്നത് അതിനകത്ത് ആറായിരം ശ്ലോകങ്ങൾ എന്ന് പറയുന്നത്